അധ്യായം മൂന്ന് ഹെബ്രോനിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാരാവിത് കരുത്തിയായ അഹിനോവാം പ്രസവിച്ച അംനോൻ ആദ്യജാതൻ കരുത്തിയായ അബിഗയിൽ പ്രസവിച്ച ദാനിയേൽ രണ്ടാമൻ ഗഷൂർ രാജാവായ തൽമായിയുടെ മകളായ മയഖയുടെ മകൻ അബ്ശാലോം മൂന്നാമൻ ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയാവ് നാലാമൻ അബീദാൽ പ്രസവിച്ച ഷഫത്യാവ് അഞ്ചാമൻ അവന്റെ ഭാര്യ യഗ്ല പ്രസവിച്ച ഇത്രയാം ആറാമൻ ഈ ആറു പേരും അവന് ഹെബ്രോനിൽ വെച്ച് ജനിച്ചു അവിടെ അവൻ ഏഴ് സംവത്സരവും ആറുമാസവും വാണു യരുഷലേമിൽ അവൻ മുപ്പത്തിമൂന്ന് സംവത്സരം വാണു യരുഷലേമിൽ വെച്ച് അവന് ജനിച്ചവരാവിത് അമ്മിയേലിന്റെ മകളായ ബത്സൂവ പ്രസവിച്ച ഷിമേയ ശോബാബ് നാഥാൻ ശലോമോൻ എന്നീ നാല് പേരും ഇബ്ഹാർ എലീഷാമ എലിഫേലത്ത് നോഗഹ് നേഫക് യാഫിയ എലീഷാമ എല്യാദ എലിഫർഹലത്ത് എന്നീ ഒമ്പത് പേരും വെപ്പാട്ടികളുടെ പുത്രന്മാരൊഴികെ ദാവീദിൻ പുത്രന്മാരൊക്കെയും ഇവരത്രേ താമാർ അവരുടെ സഹോദരി ആയിരുന്നു ശലോമോന്റെ മകൻ രഹബയ അവന്റെ മകൻ അബിയാവ് അവന്റെ മകൻ ആസ അവന്റെ മകൻ യഹോഷഫാത്ത് അവന്റെ മകൻ യഹോരാം അവന്റെ മകൻ അഹസ്യാവ് അവന്റെ മകൻ യോവാഷ് അവന്റെ മകൻ അമസ്യാവ് അവന്റെ മകൻ അസരിയാവ് അവന്റെ മകൻ യോഥാം അവന്റെ മകൻ ആഹാസ് അവന്റെ മകൻ ഹിസ്കിയാവ് അവന്റെ മകൻ മനശ്ശെ അവന്റെ മകൻ ആമോൻ അവന്റെ മകൻ യോഷിയാവ് യോഷിയാവിന്റെ പുത്രന്മാർ ആദ്യജാതൻ യോഹാനാൻ രണ്ടാമൻ യഹോയാക്കീം മൂന്നാമൻ സിദക്കിയാവ് നാലാമൻ ശല്ലൂം യഹോയാക്കീമിന്റെ പുത്രന്മാർ അവന്റെ മകൻ യഖോന്യാവ് അവന്റെ മകൻ സിദക്കിയാവ് ബദ്ധനായ യഖോന്യാവിന്റെ പുത്രന്മാർ അവന്റെ മകൻ ഷെയൽത്തിയേൽ മൽക്കീരാം പെദായാവ് ഷെനസർ യക്കമ്യാവ് ഹോഷാമ നദബ്യാവ് പെദായാവിന്റെ മക്കൾ സെരുബാബേൽ ഷിമയി സെരുബാബേലിന്റെ മക്കൾ മെഷുല്ലാം ഹനന്യാവ് അവരുടെ സഹോദരി ഷെലോമീത് എന്നിവരും അശൂബ ഓഹൽ ബേരഖ്യാവ് ഹസദ്യാവ് യൂഷബ് ഹോസേദ് എന്നീ അഞ്ചു പേരും തന്നെ ഹനന്യാവിന്റെ മക്കൾ പെലത്യാവ് യശയ്യാവ് രഫായാവിന്റെ മക്കൾ അർണാന്റെ മക്കൾ ഒബാദേവിന്റെ മക്കൾ ഷെഖന്യാവിന്റെ മക്കൾ ഷെഖന്യാവിന്റെ മക്കൾ ഷെമയ്യാവ് ഷെമയ്യാവിന്റെ മക്കൾ ഹത്തൂഷ് ഇഗാൽ ബാരിഹ് നയേരിയാവ് ഷാഫാത്ത് എന്നിങ്ങനെ ആറുപേർ നെയേരിയാവിന്റെ മക്കൾ എല്യോവേനായി ഹിസ്കിയാവ് അസ്രീക്കാം ഇങ്ങനെ മൂന്ന് പേർ എല്യോവേനായിയുടെ മക്കൾ ഹോദവിയാവ് എല്യാഷീബ് പെലായാവ് അക്കൂബ് യോഹാനാൻ ദലായാവ് അനാനി ഇങ്ങനെ ഏഴുപേർ